ഋഗ്വേദീയവും യജുർവേദീയവും സാമവേദീയവുമായ ബ്രാഹ്മണങ്ങളുടെയും ബ്രാഹ്മണ വിഷയങ്ങളുടെയും ഏകദേശ വിവരണം നൽകിയതിന് ശേഷം അതിപ്രാചീനവും അത്യധികം ഗഹനവും വളരെ വ്യക്തവുമായ നാലാമത്തെ വേദമായ അഥർവവേദത്തിൻ്റെ ബ്രാഹ്മണമാണ് ഗോപത ബ്രാഹ്മണം നേരത്തെ വിവരിച്ച ശതപഥ ബ്രാഹ്മണത്തേതുപോലെ വ്യക്തമായ ഭാഷയിൽ തന്നെ ഓരോ വസ്തുതകളും വിവരിക്കുന്ന അഥർവവേദത്തിൻ്റെ ബ്രാഹ്മണമാണ് ഭൂപത ബ്രാഹ്മണം ഗുപ്ത ബ്രാഹ്മണം അഥവാ ഗഹനമായ വിഷയങ്ങൾ വിവരിക്കുന്ന ബ്രാഹ്മണം എന്ന അർത്ഥത്തിലാണ് ഭൂപത ബ്രാഹ്മണം എന്ന പേര് തന്നെ നൽകിയിരിക്കുന്നത് അഥർവവേദത്തിൻ്റെ പ്രാധാന്യങ്ങൾ വിവരിക്കുന്ന അഥർവവേദ ഋഷിവര്യന്മാർ ആചരിച്ചു പോരുന്ന കർമ്മകാണ്ഡങ്ങൾ വിവരിക്കുന്ന അഞ്ച് പ്രഭാടകങ്ങളുള്ള പൂർവബ്രാഹ്മണമെന്നും ആറ് പ്രഭാടകങ്ങളുള്ള ഉത്തരബ്രാഹ്മണമെന്നും രണ്ട് ഭാഗങ്ങളാണ് ഗോപദ ബ്രാഹ്മണത്തിനുള്ളത് അഥർവവേദീയ ഋഷിവര്യന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഗോപത ബ്രാഹ്മണം രചിച്ചിരുന്ന കാലത്ത് ഭാരതം എപ്രകാരമുണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ ചരിത്രപരമായ വിഷയങ്ങൾ അറിയണമെങ്കിൽ ശതപഥ ബ്രാഹ്മണത്തേതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഗോപത ബ്രാഹ്മണത്തിലൂടെയും കണ്ണോടിക്കുന്നത് ചരിത്രകാരന്മാർക്ക് വരെ പ്രയോജനപ്രദമായ കാര്യമായിരിക്കും ആത്മീയതയും യാഗകർമ്മങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഭാരതീയ ചരിത്ര വീക്ഷണം നൽകുന്ന ഭണ്ഡാരം തന്നെയാണ് ഗോപത ബ്രാഹ്മണം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം പ്രപാഠകങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ അഥർവവേദത്തിൻ്റെ ഉത്ഭവവും അഥർവവേദ രചയിതാക്കളായ ഋഷിവര്യന്മാരുടെ ജീവിത രീതിയും ആംഗീരസിൻ്റെ ഉത്ഭവവും പഞ്ചവേദങ്ങളുടെ മഹാത്മ്യവും പ്രണവ ഉപനിഷത്ത് തുടങ്ങി ബ്രഹ്മാവിന്റെ ഉൽപ്പത്തിയും ഓംകാരത്തിന്റെ രഹസ്യവും എല്ലാം മുപ്പത്തി ഒൻപത് കാണ്ഡങ്ങളുള്ള ഒന്നാമത്തെ പ്രപാഠകത്തിൽ വിവരിക്കുന്നത് കാണാം ബ്രഹ്മചാരിയുടെ കർത്തവ്യം അഥർവവേദ വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങൾ അഥർവവേദം പഠിക്കുന്നതിന് ആചരിക്കേണ്ട ആചാരങ്ങൾ ഗുരുവിൻ്റെ പ്രത്യേകതകൾ അഥർവവേദികളായ ഋഷിവര്യന്മാർ നിരന്തരം ആചരിക്കേണ്ട യജ്ഞത്തിലെ അഗ്നിയാദാനം ഋഷിവര്യന്മാരുടെ മഹത്വം നാലു വേദങ്ങളുടെയും വിവരണം ഇരുപത്തിനാല് കാണ്ഡങ്ങളുള്ള രണ്ടാം പ്രഭാടകത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും മൂന്നാമത്തെ ബ്രാഹ്മണൻ ബ്രാഹ്മണനുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് ബ്രാഹ്മണ മഹത്വം അഥർവവേദജ്ഞാനിയായ ബ്രാഹ്മണന്റെ മഹത്വം അഥർവവേദികൾ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങൾ അഗ്നിഹോത്രയാഗം ആധ്യാത്മിക തത്വം യജ്ഞത്തിൽ വരുന്ന കുറവുകൾക്ക് അനുഷ്ഠിക്കേണ്ട പ്രായശ്ചിത്തങ്ങൾ അഗ്നിഹോത്രയാഗത്തിൻ്റെ തന്നെ മഹത്വവും വ്യത്യസ്തമായ രീതികളും ദീക്ഷാസ്വീകരണവും എല്ലാം തന്നെ മൂന്നാമത്തെ പ്രപാഠകത്തിൽ വിവരിക്കുന്നുണ്ട് ഇരുപത്തിനാല് കാണ്ഡങ്ങളുള്ള നാലാം പ്രപാഠകത്തിൽ യജ്ഞക്രമങ്ങളും യാഗകർമ്മങ്ങളുടെ രഹസ്യ അർത്ഥങ്ങളും വിവരിക്കുന്നു ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ ഭൗതിക ദൃഷ്ടി കൊണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ ശാസ്ത്രീയവും രഹസ്യവുമായ അർത്ഥമാണ് യജ്ഞകർമ്മങ്ങൾക്കുള്ളത് എന്ന് ഈ പ്രഭാടകത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് കാണ്ഡങ്ങളായി അഞ്ചാം പ്രഭാടകത്തിൽ വിവരിക്കുന്നത് സഹസ്രദക്ഷിണ യാഗം എന്നുള്ളതും ഒരു രാജാവ് ലോകം മുഴുവനും കീഴടക്കി എംപറർ സ്ഥാനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആയി കഴിഞ്ഞാൽ അനുഷ്ഠിക്കേണ്ട വിശ്വജിത് യാഗം വിശ്വത്തെ ജയിച്ച യാഗം എന്നുള്ള യാഗവും സോമയജ്ഞവും അഥർവവേദത്തിന്റെ ഉൽപ്പത്തിയിലൂടെ ആ രാജാവ് അഥർവവേദത്തിന്റെ പ്രചാരത്തിലൂടെ ആ രാജാവ് അനുഷ്ഠിക്കേണ്ട മറ്റു കർമ്മങ്ങളുമാണ് അഞ്ചാം പ്രപാഠകത്തിൽ വിവരിക്കുന്നത് ഇഷ്ടസിദ്ധിക്കായുള്ള കാമ്യയാഗങ്ങൾ മോക്ഷത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ ഉത്തരബ്രാഹ്മണത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രഭാടകത്തിൽ വിവരിക്കുന്നുണ്ട് നാലാമത്തെ പ്രഭാടകത്തിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം മുതൽക്ക് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഷോഡശി യാഗം വരെയുള്ള യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ട വിഷയങ്ങൾ ഒൻപത് കാണ്ഡങ്ങളിലായിട്ട് വിവരിക്കുന്നുണ്ട് അവസാനത്തെ രണ്ട് പ്രഭാടകത്തിൽ അതിരാത്ര യാഗവും സൗത്രാമണി യാഗവും അതുപോലെ തന്നെ വാജപേയം എന്നറിയപ്പെടുന്ന യാഗവുമാണ് വിവരണ വിഷയങ്ങളായി വരിക്കുന്നത് ഗോപത ബ്രാഹ്മണത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരാതന ഭാരതത്തിന്റെ ജ്ഞാനമണ്ഡലവും കർമ്മമണ്ഡലവും മുഴുവനും തന്നെ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല അന്ന് നിലനിന്നിരുന്ന സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജിന്റെ വിവരണവും ഗണിതവും ജ്യോതിശാസ്ത്രവും തുടങ്ങിയ വിഷയങ്ങളും ഭാഷാപരമായ ഗഹനമായ ജ്ഞാനവും നമുക്ക് ഗോപത ബ്രാഹ്മണത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്രകാരം ഭാരതീയ ചിന്താധാരകളുടെ അഗാധ തലങ്ങളിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേദങ്ങളുടെ ജ്ഞാനമണ്ഡലത്തിൽ നിന്ന് വേദങ്ങളിലൂടെയുള്ള കർമ്മമണ്ഡലത്തിലേക്കുള്ള പ്രയാണം ആവശ്യമാണെങ്കിൽ ബ്രാഹ്മണങ്ങളിലൂടെ ചരിച്ചേ മതിയാവൂ അതേ സ്ഥാനത്ത് ബ്രാഹ്മണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് സംസ്കൃത പണ്ഡിതന്മാർക്ക് പോലും ഏറെ പ്രയാസമേറിയ കാര്യമാകുവാൻ കാരണം അതിലെ സംസ്കൃതം വൈദിക സംസ്കൃതമാണെന്ന് മാത്രമല്ല നിരന്തരമായി ബന്ധമുള്ള വിവരണങ്ങളല്ല ഓരോ ബ്രാഹ്മണത്തിലും നൽകിയിരിക്കുന്നത് ശതപഥ ബ്രാഹ്മണത്തിലും ഒരു പരിധിവരെ താണ്ഡ്യ ബ്രാഹ്മണത്തിലും ഗോപത ബ്രാഹ്മണത്തിലും നൽകിയിരിക്കുന്ന ഗദ്യ വിവരണങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സംസ്കൃത പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിലും ആചാര വിചാര യാഗകർമ്മങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ വീണ്ടും അവയ്ക്കു പോലും വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ് അപ്രകാരം നോക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഈ ബ്രാഹ്മണങ്ങളുടെ സംക്ഷിപ്തങ്ങൾ അറിയുവാൻ സാധിക്കുന്നത് തന്നെയാണ് മഹത്വമേറിയ ഒരു കാര്യം അവയുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ സമകാലീന പ്രസക്തി ഏറെയില്ലാത്തത് കൊണ്ടാകാം ഇന്ന് നമ്മളുടെ സ്മൃതിമണ്ഡലത്തിൽ നിന്നെല്ലാം ബ്രാഹ്മണ വിഷയങ്ങൾ മറഞ്ഞിരിക്കുന്നു ലൗകിക ജീവിതവുമായി ഏറെ ബന്ധമില്ലാത്ത രാജകീയ കർമ്മങ്ങളും രാജാവ് അനുഷ്ഠിക്കേണ്ട ആയതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇന്നത്തെ ചുറ്റുപാടിൽ ഏറെ പ്രയോജനമുള്ള വിഷയങ്ങൾ ചരിത്രപരമായിട്ടുള്ളവയൊഴികെ മറ്റ് അധികം വിഷയങ്ങൾ ഈ ബ്രാഹ്മണങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നില്ല വേദങ്ങളും ബ്രാഹ്മണങ്ങളും കടന്ന് ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലകളിലേക്ക് പോകേണ്ടവർ ഇനിറങ്ങിത്തിരിക്കേണ്ടത് ആരണ്യകത്തിലേക്കാണ് വ്യക്തമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് തീരെ പ്രയോജനമില്ലാത്തത് എന്ന് വിവരിക്കാവുന്ന വൈദിക സാഹിത്യത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ ജ്ഞാനമണ്ഡലത്തിലൂടെ ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊഴികെ ആരണ്യകത്തിന് പ്രത്യേകതകളില്ല ഭാരതീയ ചിന്താധാര പ്രകാരം ഓരോ വ്യക്തിയുടെയും ജീവിതം നാല് പുരുഷാർത്ഥങ്ങളിലൂടെയുള്ള പ്രയാണമാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം ധർമ്മത്തിലൂടെ ചരിച്ച് ജീവിതം ആരംഭിച്ച് ഗൃഹസുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ജീവിതത്തിൻ്റെ അനുഭൂതിയിലൂടെയും അനുഭവത്തിലൂടെയും ലഭിച്ച വിജ്ഞാനം സ്വയം ആർജിച്ചത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിധിക്കുവാനായി അവസാനം ജീവിതം അനുഭവിച്ച് മതിയായതിനു ശേഷം അതല്ലെങ്കിൽ സ്വയം നിർണയിച്ച കാലത്തിനു ശേഷം സന്യാസവും വാനപ്രസ്ഥവും അനുഷ്ഠിക്കേണ്ട സമയത്ത് ആചരിക്കേണ്ട കർമ്മങ്ങളുണ്ട് എല്ലാം ഉപേക്ഷിച്ചാലും ശരീരത്തിന് അത്യാവശ്യമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കാത്തതുപോലെ ധർമ്മത്തിലൂടെ ചരിച്ച് അർത്ഥം സമ്പാദിച്ച് കാമ്യങ്ങൾ മുഴുവനും ആഗ്രഹങ്ങൾ മുഴുവനും സഫലീകരിച്ച് പിന്നീട് സമ്പാദിച്ചതും സംഭവിച്ചതും അനുഭവിച്ചതുമെല്ലാം അടുത്ത തലമുറയ്ക്ക് പങ്കിടാൻ വേണ്ടി ഉപാസനാമാർഗം സ്വീകരിച്ച് വാനപ്രസ്ഥത്തിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് പോകുന്നതിന് മുൻപ് വേണ്ടാത്തതെല്ലാം ഉപേക്ഷിച്ച് പിന്നെ കാട്ടിലേക്കുള്ള പ്രയാണമാണ് വാനപ്രസ്ഥം ഉപേക്ഷിക്കുന്ന സന്യാസത്തിന് ശേഷം വാനപ്രസ്ഥത്തിലേക്ക് പോയ ഓരോ വ്യക്തിയും ഓരോ ഋഷിയും ഓരോ ഗൃഹസ്ഥനും അവിടെയും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട് കാട്ടിൽ ചെന്ന് കാട്ടാളനെ പോലെ ജീവിക്കാൻ പത്തൊൻപത് വർഷത്തോളം കാലം ഭൂമിയിൽ ഗൃഹത്തിൽ ഗ്രാമത്തിൽ സമൂഹത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയും ജീവിത രീതിയോടും ധർമ്മത്തോടും കൂടി ജീവിച്ച വ്യക്തിക്ക് പെട്ടെന്ന് സാധ്യമല്ലാത്തത് കൊണ്ട് കാട്ടിൽ ചെന്ന് ആചരിക്കേണ്ട അനവധി ആചാരങ്ങളുണ്ട് ഗ്രഹത്തിലും ഗ്രാമത്തിലും ലഭിക്കുന്ന ഒരു സൗകര്യവും വനത്തിൽ ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് വനത്തിൽ ആചരിക്കേണ്ട യാഗങ്ങളെല്ലാം തന്നെ കാമ്യേഷ്ടികളല്ല ആഗ്രഹപൂർത്തിക്കായിട്ടുള്ള യാഗങ്ങളല്ലാത്തതുകൊണ്ടും മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള യാഗങ്ങളായതുകൊണ്ടും ആത്മസുഖത്തിനും മനോസുഖത്തിനും വേണ്ടതായിട്ടുള്ള യാഗങ്ങളായിട്ടുള്ളത് കൊണ്ടും ദൈവപ്രീതിക്കായും മോക്ഷാർത്ഥത്തിനായും നടത്തുന്ന യാഗങ്ങളുടെ ചര്യകളും ആചാരങ്ങളും മറ്റ് ബ്രാഹ്മണങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഗൃഹസ്ഥാശ്രമിയും രാജാവും സമൂഹത്തിൽ വസിക്കുന്നവനും ആചരിക്കേണ്ട യാഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് ഒരു ഋഗ്വേദ പണ്ഡിതൻ അഥവാ ഋഗ്വേദ പുരോഹിതൻ ഋഗ്വേദിയായ ഋഷിവര്യൻ സാമവേദിയായ ഋഷിവര്യൻ യജുർവേദിയായ ഋഷിവര്യൻ യജുർവേദ അനുചരന്മാരെല്ലാവരും അവരവരുടെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോകുമ്പോൾ അനുഷ്ഠിക്കേണ്ട യാഗയജ്ഞങ്ങൾ എന്തെല്ലാമാണെന്ന് വിവരിക്കുന്ന ഭാഗമാണ് ആരണ്യകം ആരണ്യത്തിൽ വെച്ച് അല്ലെങ്കിൽ അരണ്യത്തിൽ വെച്ച് എന്തെല്ലാമോ ആചരിക്കേണ്ടത് അതാണ് ആരണ്യകം ആരണ്യകത്തിൽ അനുഷ്ഠിക്കേണ്ടത് പൂർണ്ണമായും മോക്ഷാർത്ഥത്തിനുള്ള മോക്ഷലാഭത്തിനുള്ള ആചാരങ്ങൾ മാത്രമാണ് ഋഗ്വേദത്തിൻ്റെതായ ആരണ്യകം ഐതരേയ ആരണ്യകം യജുർവേദത്തിൻ്റെ മൈത്രായണീയ ആരണ്യകം അതുപോലെ തന്നെ അല്പം തൈത്തരീയ ആരണ്യക വിഷയങ്ങളും തൈത്തരീയ ബ്രാഹ്മണത്തിലുണ്ട് സാമവേദത്തിന് പ്രത്യേകിച്ച് ആരണ്യകങ്ങൾ ഉള്ളതായി കാണുന്നില്ല അതുപോലെ തന്നെ അഥർവവേദത്തിനും സുദീർഘമായ ആരണ്യകങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല ആരണ്യക വിഷയങ്ങൾ കൂടുതലായും ഉപനിഷത്ത് വിഷയങ്ങൾ ഇതുപോലെ ആത്മബന്ധിയാണ് മോക്ഷകർമ്മങ്ങളുടെ ഭാഗങ്ങളാണ് ഋഗ്വേദീയമായ ആരണ്യകം ഐതരേയ ആരണ്യകം ഐതരേയ ബ്രാഹ്മണം എഴുതിയ മഹീദാസ ഐതരേയൻ തന്നെയാണ് അത്യുജ്വലമായ ഐതരേയ ആരണ്യകത്തിൻ്റെയും രചയിതാവ് മൂന്നോ നാലോ അഞ്ചോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് എഴുതിയ ഐതരേയ ആരണ്യകം അത്യുജ്വലങ്ങളാണ് അത്യുജ്വലങ്ങളായ വിഷയങ്ങളുടെ വിവരണങ്ങൾ അടങ്ങുന്നതാണ് ഐതരേയ ആരണ്യകവും ഐതരേയ ബ്രാഹ്മണത്തേതുപോലെ തന്നെ വ്യാഖ്യാനങ്ങളില്ലാതെ മനസ്സിലാക്കുവാൻ അത്രയും എളുപ്പമല്ല ഓരോ ആരണ്യകമായിട്ടാണ് ഐതരേയ ആരണ്യകവും വിവരിച്ചിരിക്കുന്നത് ആരണ്യകം ഒന്ന് ആരണ്യകം രണ്ട് ആരണ്യകം മൂന്ന് എന്നീ ക്രമത്തിലാണ് ഐതരേയ ആരണ്യത്തെ അഞ്ച് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നത് ഓരോ ആരണ്യകത്തിലും വീണ്ടും അനവധി അധ്യായങ്ങളുണ്ട് മഹാവ്രതത്തിന്റെ മഹത്വവും മഹാവ്രതത്തിന്റെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന കഥകളും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായംകാലത്തും ഋഗ്വേദികളായ ഋഷിവര്യന്മാരും ആചാര്യന്മാരും വനന വനത്തിലായിരിക്കുമ്പോൾ കാനനത്തിലായിരിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ആദ്യത്തെ ആരണ്യകത്തിൽ നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ആരണ്യകത്തിൽ അതുപോലെ തന്നെ പ്രാണന്റെയും പ്രപഞ്ചപുരുഷന്റെയും ഉപനിഷത്തുക്കളുടെയും പ്രപഞ്ചദ്രവ്യങ്ങളുടെയും സൃഷ്ടിയും മഹത്വവും വിവരിക്കുന്നു മനുഷ്യ സൃഷ്ടിയും പഞ്ചഭൂത തത്വങ്ങളും മനസ്സ് ചിന്താധാര അണ്ടബീജ സംയോഗത്തിലൂടെ ജനനം മനുഷ്യന്റെ പ്രത്യേകിച്ചും മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കർമ്മധർമ്മ ചിന്താ വിശ്വാസധാരകൾ ആത്മതത്വം മനുഷ്യഹൃദയം മനുഷ്യ മനസ്സ് ഇവയുടെ തുടർച്ചയായിട്ടുള്ള വിവരണങ്ങളും വാക്കും മനസ്സും തമ്മിലുള്ള ബന്ധവും പ്രപഞ്ചശക്തി യോഗിയുടെ നിഷ്കാമകർമ്മം യോഗിയുടെ പ്രാർത്ഥന എന്നീ വിഷയങ്ങളും ഐതരേയോപനിഷത്തിന്റെ ഭാഗം ഭാഗമെന്ന പോലെ തന്നെ ഐതരേയ ആരണ്യകത്തിൽ വിവരിക്കുന്നുണ്ട് ഐതരേയ ഉപനിഷത്തിലും ഇതേ വിഷയങ്ങൾ തന്നെ വിവരിക്കുന്നത് കൊണ്ട് ഐതരേയ ആരണ്യകത്തിന്റെ ഭാഗമായി വരുന്ന ഐതരേയ ഉപനിഷത്ത് തന്നെയാണ് ഇത് എന്നും വിവരിക്കാറുണ്ട് രണ്ട് അധ്യായങ്ങളുള്ള മൂന്നാമത്തെ ആരണ്യകത്തിൽ വീണ്ടും വേദപദങ്ങളുടെ ആന്തരികമായ അർത്ഥങ്ങളും പ്രപഞ്ച സൃഷ്ടിയും വാക്കിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ബന്ധങ്ങളും പുരാതന ഭാരതത്തിൽ നിലനിന്നിരുന്ന വിവിധ ദാർശനികരുടെ തത്വചിന്തകളെക്കുറിച്ചുള്ള വിവരണങ്ങളും സുദീർഘമായി ഇവിടെ നൽകുന്നുണ്ട് വേദപദങ്ങളുടെ ആത്മീയാർത്ഥങ്ങളുടെ വിവരണമാണ് ഈ ആരണ്യകത്തിൻ്റെ മറ്റൊരു വിധത്തിലുള്ള വിവരണമായി നമുക്ക് കാണുന്നത് ശങ്കരാചാര്യർ സംഹിതോപനിഷത്ത് എന്ന് വിവരിച്ച ഭാഗമാണ് ഐതരേയ ആരണ്യകത്തിൻ്റെ മൂന്നാം ഭാഗമായ മൂന്നാമത്തെ ആരണ്യകം ശുദ്ധമായും ആത്മീയ വിഷയങ്ങളെ കുറിച്ച് തത്വശാസ്ത്രപരമായിട്ടാണ് ഇതിൽ വിവരിക്കുന്നത് ഒൻപത് സൂക്തങ്ങളും രണ്ട് ബ്രാഹ്മണ വരികളുമുള്ളതാണ് നാലാമത്തെ ആരണ്യകം ഈ ആരണ്യകത്തിൽ ഓരോ ദിവസവും ചൊല്ലേണ്ട മന്ത്രങ്ങളും ആശ്വലായന ശ്രൗതസൂത്രത്തിൽ വിവരിക്കുന്നത് പോലെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് കാനനത്തിൽ വെച്ച് പഠിക്കേണ്ടതും പ്രയോഗിക്കേണ്ടതുമായ അനവധി ചടങ്ങുകളും ഇന്ദ്രൻ അഗ്നി തുടങ്ങിയ പ്രകൃതി ശക്തികളുടെ വിവരണങ്ങളും വൈദിക ദേവതമാരുടെ പ്രാർത്ഥനയുമാണ് സാമഗാന രൂപത്തിൽ ഈ ഋഗ്വേദീയ ആരണ്യകത്തിൽ നൽകിയിരിക്കുന്നത് അഞ്ചാമത്തെ ആരണ്യകത്തിൽ അഗ്നിയിൽ നടത്തേണ്ട ആഹൂതികൾ അഗ്നിയാധാനം അഗ്നിയെ സ്തുതിക്കുന്ന വേദമന്ത്രങ്ങൾ യജ്ഞപുരോഹിതന്മാരുടെ കർമ്മങ്ങൾ വൈദിക ദേവതമാരുടെ പ്രാർത്ഥനകൾ മോക്ഷത്തിൻ്റെ ലക്ഷ്യം മോക്ഷത്തിൻ്റെ മാർഗം മോക്ഷം എന്ന പദത്തിൻ്റെ അർത്ഥം ഇവയെല്ലാം സുദീർഘമായി സൂത്രരൂപത്തിലും ചെറിയ ശ്ലോകരൂപത്തിലും ഐതരേയ ആരണ്യകത്തിൽ നൽകിയിട്ടുണ്ട് ഋഗ്വേദീയമായ രണ്ടാമത്തെ ആരണ്യകമാണ് കൗശീതകി ആരണ്യകം കൗശീതകി മഹർഷി എഴുതിയിരിക്കുന്ന ആരണ്യകമാണ് കൗശീതകി ആരണ്യകം എന്ന് പറയുന്നു സാഖ്യായന ബ്രാഹ്മണവുമായി വിഷയത്തിൻ്റെ കാര്യത്തിൽ വളരെ ഏറെ സാമ്യത കൗശീതകി ആരണ്യകത്തിനുണ്ട് ഐതരേയ ആരണ്യകത്തിലെ തന്നെ ധാരാളം വിഷയങ്ങളും അധ്യായങ്ങളും അതേ പ്രകാരം തന്നെ കൗശീതകി ആരണ്യകത്തിൽ പകർത്തിയിട്ടുണ്ട് കൗശീതകി ആരണ്യകത്തിൽ പതിനഞ്ച് അധ്യായങ്ങളാണുള്ളത് സൂത്രരൂപത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ചില അധ്യായങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെയും ഒന്നാമത്തെയും സൂത്രരൂപത്തിൽ രചിച്ചിരിക്കുന്ന ആരണ്യകത്തിൽ ആത്മീയ തത്വങ്ങൾ മാത്രമാണ് വിവരിച്ചിരിക്കുന്നത് കൂടാതെ വൈദിക സ്തുതികളും അതേ പ്രകാരം തന്നെ ഈ രണ്ട് അധ്യായങ്ങളിലും നൽകിയിട്ടുണ്ട് കൗശീതകി ബ്രാഹ്മണത്തിന്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അധ്യായങ്ങളുടെ പകർപ്പാണ് ഈ രണ്ട് അധ്യായങ്ങൾ എന്നും വിവരിച്ചു കാണുന്നു കൗശീതകി ബ്രാഹ്മണം ഇന്ന് ലഭ്യമല്ല പക്ഷേ കൗശീതകി ബ്രാഹ്മണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ നിന്നാണ് കൗശീതകി ആരണ്യകം കൗശീതകി ബ്രാഹ്മണത്തിന്റെ ഭാഗമാണ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അധ്യായങ്ങളാണ് എന്ന് മനസ്സിലാകുന്നത് കൗശീതകി ആരണ്യകത്തിൻ്റെ മൂന്ന് മുതൽക്ക് ആറു വരെയുള്ള അധ്യായങ്ങളെ കൗശീതകി ഉപനിഷത്ത് എന്ന് പറയുന്നു വേദാന്തങ്ങളായ ഉപനിഷത്തുക്കൾ തത്വശാസ്ത്രങ്ങളായ ഉപനിഷത്തുക്കൾ ഒന്നുകിൽ വേദത്തിന്റെ ഭാഗമായി വരുന്നു അല്ലെങ്കിൽ ബ്രാഹ്മണത്തിന്റെ ഭാഗമായി വരുന്നു അതല്ലെങ്കിൽ ആരണ്യകത്തിൻ്റെ ഭാഗമായോ ആരണ്യകത്തിൻ്റെ അന്ത്യത്തിലോ വരുന്നു ഇതൊന്നുമല്ലെങ്കിൽ ഉപനിഷത്തുക്കൾ വ്യക്തമായ രീതിയിൽ തന്നെ വ്യത്യസ്തമായി നൽകിയിട്ടുമുണ്ടാകാം ഏതായാലും കൗശീതകി ഉപനിഷത്ത് കൗശീതകി ആരണ്യകത്തിന്റെ മൂന്ന് മുതൽക്ക് ആറ് വരെയുള്ള അധ്യായങ്ങളാണ് ഐതരേയ ആരണ്യകത്തിലെ മൂന്നാം ആരണ്യകത്തിൽ നിന്നും ഒന്നും രണ്ടും അധ്യായങ്ങളിൽ നിന്നും വൈദിക ദേവതകളുടെ പ്രപഞ്ച ചൈതന്യവുമായുള്ള ബന്ധത്തെ വിവരിക്കുന്നതാണ് കൗശീതകി ആരണ്യകത്തിലെ അടുത്ത രണ്ട് അധ്യായങ്ങൾ തുടർന്ന് വാക്കിൻ്റെയും മനസ്സിൻ്റെയും ചക്ഷുഷിൻ്റെയും പ്രാണന്റെയും പഞ്ചജ്ഞാനേന്ദ്രിയത്തിൻ്റെയും മഹത്വം സുദീർഘമായ രണ്ട് അധ്യായങ്ങളിൽ കൗശീതകി ആരണ്യകത്തിൽ വിവരിക്കുന്നു പഞ്ചപ്രാണ വിവരണവും പഞ്ചപ്രാണനും വൈദിക ദേവതകളുമായുള്ള ബന്ധവും പ്രപഞ്ചശക്തിയുടെ ദേവതാംശവും അവസാനത്തെ ഇതിൽ നിന്ന് മുമ്പുള്ള ഒന്നും രണ്ടും അധ്യായങ്ങൾ അതായത് പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട് അവസാനത്തെ അധ്യായങ്ങളിലാകട്ടെ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളായ സൂര്യോദയം സൂര്യാസ്തമയം വൃഷ്ടി ഇടിമിന്നൽ മുഴക്കം ഉഷസ്സിൻ്റെ ആരംഭം സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ പ്രകാശം ഇവയെയെല്ലാം ആത്മീയ രീതിയിൽ ഭൗതിക രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അഥ എന്നാൽ ശാസ്ത്രീയമായ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ പ്രപഞ്ച പ്രതിഭാസത്തെ പ്രപഞ്ചപുരുഷൻ്റെ ചൈതന്യവത്തായ മാനിപ്പുലേഷനും മാനിഫെസ്റ്റേഷനുമായി വിവരിക്കുന്നത് ഈ കൗശീതകി ആരണ്യകത്തിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പതിനഞ്ചാം അധ്യായത്തിൽ കൗശിതകി ആരണ്യകത്തിൻ്റെയും സാങ്ക്യായന ബ്രാഹ്മണത്തിൻ്റെയും രചയിതാവായ സാങ്ക്യായന മഹർഷിയുടെയും കൗശീതകി മഹർഷിയുടെയും ജീവചരിത്രവും കർമ്മധർമ്മങ്ങളും വിവരിക്കുന്നുണ്ട് യജുർവേദീയ ആരണ്യകം മൈത്രായണീയ ആരണ്യകം മൈത്രായണീയ യജുർവേദീയ ശാഖക്കാരുടേതാണ് ഈ ആരണ്യകം ഏഴു പ്രഭാടകങ്ങളിലായി അഥവാ ഏഴു ഭാഗങ്ങളിലായിട്ടാണ് യജുർവേദീയ മൈത്രായണീയ ആരണ്യകം വിവരിച്ചിരിക്കുന്നത് ആരണ്യകത്തിന് ആത്മതത്വങ്ങളുടെ വിവരണമാണ് പ്രധാന വിഷയമായി വരുന്നത് എന്ന് സൂചിപ്പിച്ചു മൈത്രായണീയ ആരണ്യകത്തിൽ ഒന്നാമത്തെ പ്രഭാടകത്തിൽ ബൃഹദ്രഥ രാജാവ് ഭൗതിക സുഖങ്ങൾ ഉപയോഗിച്ച് ആത്മജ്ഞാനത്തിനായി വാനപ്രസ്ഥം സ്വീകരിച്ചപ്പോൾ അവിടെയുള്ള ഋഷിവര്യന്മാരോട് മനസ്സിനെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും പ്രാണനെക്കുറിച്ചും ആത്മതത്വത്തെക്കുറിച്ചും സുദീർഘമായ ഉത്തരം ലഭ്യമാകും വിധം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒന്നാം പ്രഭാടങ്ങളിൽ പ്രഭാടകത്തിലുള്ളത് രണ്ട് മുതൽക്ക് നാല് പ്രഭാടകം വരെ പഞ്ചേന്ദ്രിയങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും പഞ്ചപ്രാണന്റെയും ആത്മതത്വങ്ങളും കർമ്മധർമ്മങ്ങളും കർമ്മഫലവും അവ തമ്മിലുള്ള ബന്ധവും ഇഷ്ടകാമസിദ്ധിക്കു വേണ്ടിയുള്ള കർമ്മങ്ങളുടെ മിഥ്യാത്വവും അതായത് ഭൂമിയിൽ മനുഷ്യ ശരീരം അസ്ഥിരമായതുകൊണ്ട് ഭൗതിക സുഖത്തിനു വേണ്ടി നിരന്തരം പോരാടുന്ന വ്യക്തികളുടെ കർമ്മശൂന്യത്വം കർമ്മഫലശൂന്യത്വവുമാണ് ഇതിലൂടെ വിവരിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ആത്മസാക്ഷാത്കാരം എന്ന തത്വചിന്താധാര എപ്രകാരമാണോ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത് ആ അറിവിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് രണ്ടു മുതൽക്ക് നാലു വരെയുള്ള പ്രഭാടകങ്ങളിൽ മൈത്രീയ മൈത്രായണീയ ആരണ്യകത്തിൽ നൽകുന്നത് മൈത്രായണീയ ആരണ്യകത്തിൻ്റെ അഞ്ചും ആറും പ്രഭാടകം ബ്രഹ്മസ്തുതിയും ബ്രഹ്മന്റെയും ആദിത്യദേവന്മാരുടെയും ഗായത്രിയും ഇപ്രകാരം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ സർവസാന്നിധ്യവും സുദീർഘമായ ആദിത്യസ്തുതിയും പ്രപഞ്ച ചൈതന്യത്തിന് ആധാരഭൂതമായ ആദിത്യൻ്റെ മഹത്വവും നൽകിയിരിക്കുന്നു അവസാനത്തെ പ്രഭാടകത്തിൽ ഓരോ വേദത്തിൻ്റെയും ഛന്തസ്സുകളുടെ ദേവതകൾ അവരുടെ ബ്രഹ്മതത്വം പ്രപഞ്ചത്തിലെ ബ്രഹ്മതേജസ് ഇവ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഓരോ വേദമന്ത്രങ്ങളും ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് മുപ്പത്തിരണ്ട് ആറ് നാൽപ്പത് നാൽപ്പത്തിനാല് നാൽപ്പത്തിയെട്ട് വീതം അക്ഷരങ്ങൾ ചേർന്നതായതുകൊണ്ട് ഓരോ വേദമന്ത്രങ്ങൾക്കും പ്രത്യേക ഛന്തസ്സുകളുണ്ട് ഗായത്രി ഛന്തസ് ബൃഹതി ഛന്തസ് അനുഷ്ടുപ് ഛന്തസ് അഷ്ടി ഛന്തസ് തുടങ്ങിയ ഛന്തസ്സുകളുണ്ട് ഈ ഛന്തസ്സുകൾക്ക് ദേവതമാരുമുണ്ട് ആ ദേവതമാരുടെ പ്രത്യേകതയാണ് ഈ ആരണ്യകത്തിൻ്റെ ഏഴാം പ്രഭാടകത്തിൽ നൽകിയിരിക്കുന്നത് തൈത്തരീയ ആരണ്യകം തൈത്തരീയ ബ്രാഹ്മണത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് വിവരിക്കുന്നവയാണ് ആദിത്യനും വായുവും അഷ്ടപുരുഷന്മാരും വൈശ്രവണ മന്ത്രങ്ങളും വിവരിച്ചതിനു ശേഷം യജ്ഞോപവീത ധാരണവിധിയും സന്ധ്യോപാസനാവിധിയും ബ്രഹ്മയജ്ഞവും മറ്റ് മോക്ഷമാർഗത്തിനായിട്ടുള്ള യജ്ഞങ്ങളും ബ്രഹ്മോപാസനയും ദിക് ഉപാസനയും ഇതിൽ സുദീർഘമായി വിവരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വ്യക്തമായി കാനനത്തിൽ അനുഷ്ഠിക്കേണ്ട യാഗങ്ങളെ കുറിച്ച് ഗ്രാമത്തിലും ഗൃഹസ്ഥാശ്രമി സമൂഹത്തിലും ആചരിക്കുന്ന യാഗങ്ങളെ പോലെ യജുർവേദീയ ഋഷിവര്യന്മാരും ആചാര്യന്മാരും അനുചരന്മാരും അനുഷ്ഠിച്ചു വരുന്ന യാഗകർമ്മങ്ങൾ അവർ വാനപ്രസ്ഥം അനുഷ്ഠിക്കുമ്പോൾ എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് വ്യക്തമായ ഭാഷയിൽ സുദീർഘമായി വിഷയാടിസ്ഥാനത്തിൽ വിവരിക്കുന്ന ഒരേ ഒരു ആരണ്യകം തൈത്തരീയ ആരണ്യകമാണ് തൈത്തരീയ ആരണ്യകത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ യാഗത്തിന് ആവശ്യമായ ശാന്തിപാഠങ്ങൾ പ്രചാരാധിപ്രൈഷം എന്നറിയപ്പെടുന്ന യാഗത്തിൻ്റെ ഭാഗങ്ങൾ പ്രവർഗ്യയാഗം എന്നറിയപ്പെടുന്നതും ധർമ്മം അഥവാ പ്രായശ്ചിത്ത വിധി എന്നറിയപ്പെടുന്ന യാഗഭാഗങ്ങൾ ഇവയെല്ലാം തന്നെ വ്രതങ്ങൾ അവയുടെ അനുഷ്ഠാനങ്ങൾ കാനനത്തിൽ വെച്ച് അനുഷ്ഠിക്കേണ്ട ദാനധർമാദികളും കർമ്മകാന്ഡങ്ങളും ശാന്തി മന്ത്രങ്ങളും പ്രവർഗ്യവിധികളും ആത്മ തത്വജ്ഞാന മന്ത്രങ്ങളും സാമതന്ത്ര വിധിയും എല്ലാം തന്നെ തൈത്തരീയ ആരണ്യകത്തിൽ വിവരിക്കുന്നുണ്ട് തൈത്തരീയ ആരണ്യകത്തിലെ എട്ട് പ്രപാഠകങ്ങൾ തൈത്തരീയ ബ്രാഹ്മണത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്ന വിവരണവും നമുക്ക് ലഭ്യമാണ് എന്നാൽ തൈത്തരീയ ആരണ്യകത്തെ എട്ട് പ്രപാഠകങ്ങളിലൂടെ വ്യത്യസ്തമായ ഗ്രന്ഥമായി കാണുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് മറ്റൊരർത്ഥത്തിൽ കൃഷ്ണ യജുർവേദീയ തൈത്തരീയ ശാഖയുടെ ആരണ്യകമാണ് തൈത്തരീയ ആരണ്യകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമവേദീയ ആരണ്യകങ്ങൾ പ്രത്യേകമായി ദർശിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ സാമവേദീയ ബ്രാഹ്മണത്തിൽ സംഹിതോപനിഷത് ബ്രാഹ്മണം വംശബ്രാഹ്മണം ഉപനിഷത് ബ്രാഹ്മണം തുടങ്ങിയ അനവധി ബ്രാഹ്മണങ്ങളുടെ പേരുകൾ കാണുകയുണ്ടായി വിവരിക്കുകയുണ്ടായി ആ ബ്രാഹ്മണങ്ങളെല്ലാം തന്നെ ആ ബ്രാഹ്മണങ്ങളിലെല്ലാം തന്നെ ആത്മതത്വങ്ങളും മോക്ഷമാർഗങ്ങളും കർമ്മധർമ്മങ്ങളും വിവരിക്കുന്നുണ്ട് അവ പലതും തന്നെ കാമ്യേഷ്ടികളല്ല ഭൗതിക സുഖത്തിൻ്റെ നിർവൃത്തിക്കായി നിവൃത്തിക്കായി ആചരിക്കേണ്ട യാഗങ്ങളല്ല മറിച്ച് ആത്മജ്ഞാനത്തിൻ്റെയും മോക്ഷമാർഗത്തിൻ്റെയും ഈശ്വരോപാസനയുടെയും മാർഗങ്ങളും ഋഷീശ്വരന്മാരുടെ പ്രത്യേകതയും അവരുടെ കുലവും അവരുടെ തലമുറയെയും കുറിച്ച് വിവരിക്കുന്നതായതുകൊണ്ട് അവ ആത്മതത്വങ്ങൾ തന്നെയാണ് അതിനാൽ സാമവേദീയമായ ആരണ്യകങ്ങൾ സാമവേദീയമായ ബ്രാഹ്മണങ്ങളുടെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നു എന്ന് വിവരിക്കുന്നതാകാം ഏറ്റവും ശരിയായിട്ടുള്ള വിവരണ രീതി അപ്രകാരം തന്നെ അഥർവവേദത്തിനും പ്രത്യേക ആരണ്യകങ്ങൾ ഉള്ളതായി കാണുന്നില്ല അഥർവവേദത്തിൻ്റെ ഗോപത ബ്രാഹ്മണാന്ത്യത്തിലോ അഥർവവേദത്തിൻ്റെ തന്നെ ഭാഗമായിട്ടോ മോക്ഷമാർഗങ്ങൾ വിവരിക്കുന്നില്ല ഒരു പക്ഷേ അഥർവവേദം സാധാരണ ജനതയുടെ വിചാര വിശ്വാസ ആചാര കർമ്മ ധർമ്മമാർഗങ്ങൾ വിവരിക്കുന്നതാണ് എന്ന് പറയുവാൻ ഇത് തന്നെയായിരിക്കും കാരണം അഥർവവേദത്തിൽ ആത്മചിന്താധാരകൾ ഉപനിഷത്തുക്കളിലല്ലാതെ അഥർവവേദീയ ഉപനിഷത്തുക്കളിലല്ലാതെ അഥർവവേദീയ ബ്രാഹ്മണത്തിൽ നൽകുന്നില്ല അഥർവവേദീയമായ ആരണ്യകം എന്ന ഒരു വിഭാഗം ഗ്രന്ഥമാകട്ടെ ലഭ്യവുമല്ല എഴുതപ്പെട്ടിട്ടുള്ളതായിട്ട് സൂചനയുമില്ല അതിനാൽ ആരണ്യക വിഷയങ്ങൾ അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്ന അഥർവവേദീയ ഋഷിവര്യന്മാർ അഥർവവേദീയ പുരോഹിതന്മാർ ആചാര്യന്മാർ ഐതരേയ ആരണ്യകത്തിലെയോ സാഖ്യായന ആരണ്യകത്തിലെയോ വിഷയങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു കാനനകർമ്മങ്ങളും മോക്ഷയാഗങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠിക്കുന്നത് പ്രത്യേകമായ ഒരു വിവരണത്തിലൂടെ അഥർവവേദത്തിന്റെ ആരണ്യകങ്ങൾ നമുക്ക് ദർശിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അപ്രകാരം ഗ്രന്ഥങ്ങൾ ഇല്ല എന്നു തന്നെ വിശ്വസിക്കേണ്ടി വരുന്നു